വിഷ്ണു സൂക്തം മൂന്ന് ഓം പ്രവഃ പാന്തമന്ധസോ ധിയായതേ മഹേശൂരായ വിഷ്ണവേ ചാർച്ചത യാസാനുനി പർവ്വതാനാമദാഭ്യാ महस्तस्थतुरर्पदेव साधुना त्वेषमित् സമരണം ശിമീവതോ ഇന്ദ്രാവിഷ്ണുസുതപാവാമുരുഷ്യതി സുതപാവാമുരുഷ്യതി യാമർത്യായ പ്രതിധീയമാനമിൽ കൃശാനോരസ്തുരസനാമുരുഷ്യഥ താ ഈം വർദ്ധന്തി മഹ്യസ്യ പൗംസ്യം നിമാതരാനയതിരേതസേ ഭുജേ ദധാതി പുത്രോ വരം പിതു നാമ ദിവ തത്തതിദസ്യ പൗംസ്യം ഗൃണീമസി ഇനസ്യ മീഢുഷ यः पार्थिवानि त्रिभिरित्यगामभिः उरुक्रमिष्टोरुगायाय जीवसे द्वे इदस्य क्रमणे स्वर्दृश अभिख्यायमर्त्यो भुरण्यति तृतीयमस्य न किरादधर्षति വയശ്ചന പതയന്ത പതതൃണ ചതുർഭിസ്സാകന്നവതിഞ്ചനാമഭി ചക്രന്ന വൃത്തം വ്യതീരവീവിപൽ ബൃഹച്ഛരീരോ വിമിമാന ഋക്വഭി യുവാകുമാര പ്രത്യേത്യാഹവം भवामित्रो न सेव्यो घृता सुधि विभूदद्युम्न एवया उसप्रथा अधाते विष्णु विष्णो विदुषा चिदर्ध्य स्तोमो यज्ञश्च राध्यो हविष्मदा यः पूर्व्याय वेधसे नवीयसे वीयसे സുമജ്ഞാനയേ വിഷ്ണവേ ദദാശതി യോ ജാതമസ്യ മഹതോ മഹിബ്രവൽ സേതുശ്രവോഭിയുജ്യഞ്ചിദഭ്യസൽ തമുസ്തോതാര പൂർവ്യയഥാവിധ ഋതസ്യ ഗർഭഞ്ജനുഷാപിപർത്തന ആസ്യജാനന്തോ നാമജിത് വിവക്തന മഹസ്തേ വിഷ്ണോ സുമതിം ഭജാമഹേ തമസ്യ രാജാ വരുണസ്തമശ്വിനാ ക്രതും സജന്തമാരുതസ്യ വേധസ ദാധാരദക്ഷമുത്തമമഹർവിദം വ്രജഞ്ച വിഷ്ണു സഖിവ് അപൂർണുതേ ആയോ വിവായ സചഥായ ദൈവ്യ ഇന്ദ്രായ വിഷ്ണു സുഹൃതേ സുഹൃത്തര വേദാ അജിൻവത്രിഷധസ്ഥ ആര്യം ഋതസ്യ ഭാഗേ ജമാനമാഭജൽ വിരാമസ്ഥാവൽ